അത് ഈ രാഷ്ട്രത്തെ അവഹേളിക്കുകയാണ് ഈ രാഷ്ട്രം ഹിംസയുടെ രാഷ്ട്രമാണ് എന്തുകൊണ്ട് അധർമ്മത്തെ വെച്ചു പൊറുപ്പിച്ചിട്ടില്ല അധർമ്മം എവിടെയുണ്ടോ ഓരോ അവതാരങ്ങളും വന്നത് അധർമ്മത്തെ നശിപ്പിക്കാനാണ് ഒരു സെക്കൻഡ് പോലും ഈ രാഷ്ട്രം കംസന്റെ മുമ്പില് ഉപ്പു സത്യാഗ്രഹം നടത്തിയിട്ടില്ല രാവണന്റെ മുമ്പില് ഒരൊറ്റ മനുഷ്യനും ഉപ്പു സത്യാഗ്രഹം ഈ രാഷ്ട്രത്തിൽ നടത്തിയിട്ടില്ല രാവണന്റെ മുമ്പിൽ അടിച്ചു തെറിപ്പിക്കുക തന്നെ ചിലപ്പോ കുരങ്ങന്മാരെ ഉപയോഗിച്ചിരിക്കും ചിലപ്പോ എം എൽ എമാരെ ഉപയോഗിച്ചിരിക്കും അടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാവണനെ ശ്രീകൃഷ്ണ ശ്രീരാമൻ തീർത്തത് കംസനെ തീർത്തത് ആരായാലും ശരി അധർമ്മത്തിനെതിരെ ഹിംസാമാർഗം ഉപയോഗിച്ച രാഷ്ട്രത്തില് അത് തന്നെ ഉപയോഗിക്കണം എന്ന് ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞത് അഗ്രതശ്ചതുരോ വേദ പൃഷ്ടത ധനു ഹേ ധർമ്മപുത്ര അഗ്രതശ്ചതുരോ വേദ നീ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അറിവിന്റെ മൂർത്തിമദ്ഭാവമാകണം പൃഷ്ടത പുറകില് സശരം ധനു നിറച്ചും ശരമുള്ള ആവനാഴിയും ധനുസ്സും ഉണ്ടായിരിക്കണം ഇതം ബ്രാഹ്മ്യം ഇതം ക്ഷാത്രം എവിടെയാണോ അറിവിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത് ആ ബ്രഹ്മശക്തി ഉപയോഗിച്ച് ഇതം ക്ഷാത്രം എവിടെയാണോ ക്ഷത്രിയന്റെ മസിൽ പവർ ഉപയോഗിക്കേണ്ടത് ആ മസിൽ പവർ ഉപയോഗിച്ച് ശാപാതപി ശരാദപി ഈ വരികളൊന്നും ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ല അത് പറയാൻ പറ്റിയ പാർട്ടി ഭീഷ്മരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരെ ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോയത് ഇനി ശ്രീകൃഷ്ണൻ താഴുന്ന ലെവലുണ്ട് ഉയർന്നുയർന്നു പോകുന്ന ശ്രീകൃഷ്ണൻ എവിടെയാണോ നിലം വരെ താഴേണ്ടത് അവിടെയും നിലം വരെ താഴുന്നുണ്ട് എങ്ങനെയാ താഴുന്നത് യുദ്ധം കഴിഞ്ഞ് ധൃതരാഷ്ട്രരും അതുപോലെ തന്നെ ഗാന്ധാരിയും വന്ന് ശ്രീകൃഷ്ണന്റെ അടുത്തിരുന്നു അടുത്തു വന്ന് ചോദിച്ചു ആ ഗാന്ധാരി കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ആ കുരുക്ഷേത്രത്തില് ശ്രീകൃഷ്ണൻ അടുത്തുള്ളപ്പോൾ മക്കളുടെ തല വേർതിരിച്ചിരിക്കുന്ന ശരീരം കണ്ട് അതേ ഗാന്ധാരി നെഞ്ചത്ത് കൈവച്ച് ശ്രീകൃഷ്ണനെ ശപിക്കുന്നുണ്ട് നിന്റെ കുലവും ഇതേപോലെ മുടിഞ്ഞു പോകുമെന്ന് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പറയുന്ന മാതിരി അങ്ങനെയല്ല അതിനേക്കാൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് ഉജ്ജ്വലമായിട്ട് ആ ഗാന്ധാരി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന ഈശ്വരാവതാരത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തൊരു രാഷ്ട്രം ഈശ്വരാവതാരത്തെ വേദനയുണ്ടെങ്കിൽ സ്വതന്ത്രമായി വിമർശിക്കാൻ ഈശ്വരനെ വിമർശിക്കാൻ പോലും സ്വാതന്ത്ര്യം കൊടുത്തൊരു രാഷ്ട്രം അതേ ഗാന്ധാരി ഇരുപത്തിനാല് മണിക്കൂറിനകം ഒന്നും പറഞ്ഞ ഭാവത്തിലല്ല നിസ്സംഗയായി ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് പറയാ കൃഷ്ണ ആ വിളിയൊന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാഗവത ഭാരതത്തിൽ വായിച്ചു നോക്കണം ശ്രീകൃഷ്ണനെ കൃഷ്ണ മുരാരേ മുകുന്ദ കൃഷ്ണ മാധവ എന്ന് പല പ്രാവശ്യം വിളിച്ചു വിളിച്ച് വിളിച്ച് വിളിച്ച് അവസാനം കൃഷ്ണൻ വന്ന് പറയാ എന്താ അമ്മേ വേണ്ടത് ഇന്നലെ ശപിച്ച വാർത്തയാ ആ ശപിച്ച പാർട്ടിയെ മനസ്സിൽ വൈരാഗ്യമുണ്ടെങ്കിൽ പറയാം ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല പറഞ്ഞില്ല ശ്രീകൃഷ്ണൻ എന്ത് ലോലുപത്വമാണ് ഹൃദയത്തിനുള്ളത് എന്താ അമ്മേ വേണ്ടത് ഒരാഗ്രഹമുണ്ട് കൃഷ്ണ എന്താ ആഗ്രഹം മരിച്ചുപോയ മക്കളെയൊക്കെ എനിക്കും ധൃതരാഷ്ട്രർക്കും ഒന്ന് കണ്ടാ കൊള്ളാം അപ്പൊ അമ്മ കണ്ണടച്ചിരിക്കുകയല്ലേ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റില്ലല്ലോ അതൊന്നും സാരമില്ല കൃഷ്ണ നീ വിചാരിച്ചാ നടക്കാത്തത് വല്ലതുകൊണ്ടോ അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല ഞാൻ മനുഷ്യാവതാരമാണ് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഇപ്പോഴത്തെ തപശക്തി എനിക്കില്ല അത് ഡിഫ്യൂസ്ഡ് ആയി പോയി കഴിഞ്ഞു ഹയർ ലെവൽ എനർജി അല്ല അപ്പോ ഗാന്ധാരി ചോദിച്ചു പിന്നെ ആരോടാ പറയാ ഏ വേദവ്യാസൻ ഇരിക്കുന്നു മനുഷ്യൻ ഉയർന്നുയർന്നുയർന്ന് ഈശ്വരൻ അപ്പുറത്തെത്തിയ മുക്കുവംശത്തിലെ വേദവ്യാസൻ മുനീനാം അപ്യഹം വ്യാസ എന്ന് വേദവ്യാസനോട് പറയുക അദ്ദേഹം ചെയ്തു തരും ഒരു വ്യത്യാസം അംഗീകരിക്കാൻ നമ്മൾ അംഗീകരിക്കോ നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ഒരുവൻ ഇപ്പുറത്തുണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം അവനെ പാരവെച്ച് ഈ കർട്ടനും ടോയിലും മുഴുവനും വലിച്ച് എല്ലാവരുടെയും മുമ്പിൽ അയാളെ താഴ്ത്തിടാൻ സാധിച്ചാൽ ഹും ഞങ്ങൾ രണ്ടുപേരും ഈക്വലി യൂസ്ലെസ് ആണല്ലോ എന്നൊരു സന്തോഷം എത്ര ഉജ്ജ്വലമായിട്ട് ആ മനസ്സിൽ വരണേന്നറിയോ ഇവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ ആ കപ്പാസിറ്റിയിൽ എത്തില്ല ഒന്ന് ആലോചിച്ചു നോക്കണം വേദവ്യാസന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് വിശ്വരൂപം കാണിച്ച ശ്രീകൃഷ്ണൻ തന്നെ കെട്ടിയിടാൻ വരുമ്പോൾ ദുര്യോധനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത് അപാരമായ ഒരു ശക്തിയാണ് ഞാനെന്ന് പറഞ്ഞ അതേ ശ്രീകൃഷ്ണൻ തനിക്ക് പറ്റാത്തത് പറ്റില്ലെന്ന് പറഞ്ഞു വേദവ്യാസനെ വിളിച്ച് ഇവർക്ക് ഈ ആഗ്രഹം ഒന്ന് സബലീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എത്ര ഉജ്ജ്വലമായിട്ട് താഴത്തേക്കും മുകളിലേക്കും പോവുക രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഹസ്തിനപുരത്തെ യുദ്ധം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ഉത്തംഗ മഹർഷി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ വരുന്നു അല്പം മുൻകോപമാണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വയുള്ള പാർട്ടിയാ ശനിയല്ല ചൊവ്വ അപ്പൊ വല്ലതും പറഞ്ഞാൽ സ്വേർഡ്സ് ഷാർപ്പാണ് വല്ലതും പറഞ്ഞാൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഉത്തങ്ക മഹർഷി കൃഷ്ണനോട് ചോദിച്ചു എടോ കൃഷ്ണ എങ്ങനെയൊക്കെയുണ്ട് കൗരവരും പാണ്ഡവരും കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പാർട്ടിയെ ജീവിച്ചിരിപ്പുള്ളൂ മറ്റേ പാർട്ടി തീർന്നു കൃഷ്ണ രാമ ഗോവിന്ദ അത് തീർന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് അത് സംഭവിച്ചു ഈ കഥയെല്ലാം പറഞ്ഞു Uttanka Maharshi short tempered party രണ്ടാം ഭാവത്തിൽ നേരത്തെ പറഞ്ഞ പാർട്ടിയുണ്ട് ആ ഉടനെ തന്നെ അങ്ങേര് കമണ്ടലൂന്ന് വെള്ളമെടുത്ത് ഭാവിയും അതുപോലെ ഭൂതവും വർത്തമാനവും അറിയാവുന്ന കൃഷ്ണ നീ എന്തുകൊണ്ട് യുദ്ധം തടഞ്ഞില്ല നീ യുദ്ധം തടയാതെ ഈശ്വരാവതാരമായിട്ട് മനുഷ്യരുടെ ഇടയില് കലഹമുണ്ടാക്കിയെങ്കിൽ നിന്റെ കുലവും ഉടനെ കൃഷ്ണൻ പറഞ്ഞു ശപിക്കാൻ വരട്ടെ നേരത്തെ തന്നെ എനിക്ക് ശാപം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ശപിച്ച് നിങ്ങളുടെ നേരത്തെ ഉള്ള തപശക്തി കളയണ്ട അപ്പൊ ഞാനിപ്പോ പോകുന്നത് ഗാന്ധായി പറഞ്ഞത് സ്വീകരിക്കാൻ തന്നെയാണ് അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യാം എടുത്ത വെള്ളം താഴെ ഒഴിക്കുക ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനവന്റെ തലയിൽ ഒഴിച്ചോളുക ഓം ആപോഹിഷ്ടാമയോ ഭുവ ഊർജേതാതന അഹേരണായ ചക്ഷസ എന്ന് പറഞ്ഞ് ചാലിച്ചോളുക അത് കഴിഞ്ഞ് ആ കഥ മുഴുവനും പറഞ്ഞു അതിനുശേഷം ആ ഉത്തുംഗ മഹർഷിയെ കൺവിൻസ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു ഈശ്വരനെ ശപിക്കാൻ ധൈര്യം കാണിച്ച ഉത്തുംഗ മഹർഷി അങ്ങയുടെ പേര് മരുഭൂമിയിൽ എന്നും അറിയപ്പെടും മരുഭൂമിയിൽ ഇടയ്ക്ക് വെള്ളത്തിന് വരുന്ന മേഘങ്ങളെ ഉത്തങ്ക മേഘങ്ങൾ എന്നറിയപ്പെടും ഈശ്വരനെ ശപിക്കാൻ മുമ്പോട്ട് വന്ന മനുഷ്യന് മെമ്മോറിയൽ സ്ഥാപിക്ക ശവകുടീരം താജ്മഹൽ സ്ഥാപിച്ച മാതിരിയല്ല നന്മയ്ക്ക് വേണ്ടി മാത്രം മുകളിൽ വരുന്ന മേഘങ്ങളെ ഉത്തങ്ക മേഘങ്ങൾ എന്നറിയപ്പെടുമെന്ന് ഓർമ്മക്കുറിപ്പ് കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്ന ആ ശ്രീകൃഷ്ണൻ എവിടെയെല്ലാമാണ് ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ശ്രീകൃഷ്ണൻ മനസ്സാക്ഷിയുടെ പ്രതീകമാണ് എന്ന് പല ആത്മീയ ആചാര്യന്മാരും പറയാറുണ്ട് എന്തുകൊണ്ട് മനസ്സാക്ഷി യഥാർത്ഥത്തില് റാണ പ്രതാപസിംഹൻ പത്ത് പ്രാവശ്യം തോറ്റതിനു ശേഷം ഗുഹയ്ക്കകത്ത് നിന്ന് കണ്ണടച്ചിരുന്ന് കുറേ നേരം മനസ്സിനോട് പറഞ്ഞു ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ശബ്ദം റാണ പ്രതാപസിംഹന് ചരിത്രത്തിന്റെ ഭാഗം കുതസ്ത്വാകസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം റാണാപ്രതാപ അവിടെ അർജുന എന്നല്ല കേട്ടത് പരന്തപ എന്നല്ല കേട്ടത് മനസ്സാക്ഷിയുടെ ശബ്ദം ആ റാണാപ്രതാപന് കേൾപ്പിച്ചൊരു വരിയാണ് അവിടെ നിന്നാണ് തിരിച്ചു വന്ന് സംഗമഗ്രാമന്റെ അദ്ദേഹത്തെ സംഗം സംഗ്രാം സിംഗിന്റെ അച്ഛന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്ത് നേരെ യുദ്ധത്തിനിറങ്ങുന്നത് നമുക്ക് പറ്റിയ ശ്രീകൃഷ്ണനാണ് തളർന്നു വീഴുമ്പോൾ ഒരല്പസമയം ആ ശ്രീകൃഷ്ണനെ ആകച്ച ആകച്ച ആവാഹയാമി ആവാഹിതോ സംസ്ഥാപിതോഭവ അവഗുണ്ഠിതോഭവ വ്യാപ്തോഭവ അവഗുണ്ഡിതോ സ്ഥിരോ പ്രസീത പ്രസന്നോ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ അകത്തെടുക്കുക തളരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അകത്തേക്ക് കയറിയാൽ ഭഗവത്ഗീതയിലെ വരികള് കൃഷ്ണൻ അകത്ത് നിന്നുകൊണ്ട് പറയും ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈതത്വയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടവരന്തപ നമ്മുടെ അകത്ത് നിന്ന് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമാദ്യം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഗുരുവായൂരിലേക്ക് പോകും പിന്നെ പിന്നെ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോകും പിന്നെ പിന്നെ ഗുരുവായൂരിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഗുരുവായൂരിലേക്ക് പോകും ആ കൃഷ്ണനെ ശരീരത്തിനകത്തേക്ക് ആവാഹിച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു വരിയുണ്ട് ജർമ്മനിയിലെ പ്രൊഫസർ പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞതാണത് അത്യുജ്വലനായ സൈക്കോളജിസ്റ്റ് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും മാനസികമായി തളർന്നാൽ ഈ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് മാനസികമായി തകർന്നവനെ മാനസികമായി തളർന്നവനെ അവനവന്റെ ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്യണം അവനവൻ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം ആ രീതിയിലുള്ള കൗൺസലിംഗ് വേണമെന്ന് പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞു അത് എറിക് ബേൺ പറഞ്ഞതല്ല അത് ശ്രീകൃഷ്ണനാ പറഞ്ഞത് ഭ്രമതീവചമേ മനഃ എന്റെ മനസ്സിതാ കൺഫ്യൂഷനിൽ കറങ്ങുന്നു എന്ന് ശ്രീകൃഷ്ണനോട് അർജുനൻ പറഞ്ഞപ്പോൾ അവസാനം എല്ലാ യോഗവും പറഞ്ഞു കൊടുത്ത് അർജുനനോട് ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ അർജുനന്റെ കൈ തൊട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നൊരു വരിയുണ്ട് ഈ സത്രത്തിനകത്ത് ഹോളിനകത്തുള്ളവരും ഈ മൈക്കിലൂടെ പ്രഭാഷണം കേൾക്കുന്നവരും ഈ വരി ബൈഹാർട്ട് പഠിക്കണം ഇന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് പഠിക്കണം മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ശ്രീകൃഷ്ണന് ദണ്ഡ നമസ്കാരം ചെയ്ത് ഒരു ലീഡറുടെ ഇവിടെയുള്ള ലീഡറുടെ അല്ല ഒരു ലീഡറുടെ പദവി കൊടുത്ത് അത്യുജ്വലമായിട്ട് ആ കാലിലേക്ക് വീഴുമ്പോൾ ശ്രീകൃഷ്ണൻ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുകയാണ് മാമേ വൈശ്യതി സത്യം തേ ഹേ അർജുന ഹേ ഗോപാലകൃഷ്ണ ഹേ രാമചന്ദ്ര ഹേ സത്രം പ്രസിഡന്റ് സത്രം സെക്രട്ടറിയെ വിളിച്ച് ശ്രീകൃഷ്ണൻ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുകയാണ് കൺവീനറെ ഉൾപ്പെടെയുള്ളത് മാമേ വൈശ്യതി സത്യം തേ ഞാനിതാ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ നിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുന്നു പ്രതിജാനേ പ്രിയോസിമേ നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്താ ചെയ്യേണ്ടത് ഈ ക്രൈസിസില് സർവധർമാൻ പരിത്യജ്യ സകല വിധത്തിലുള്ള കൺഫ്യൂഷനും സകല വിധത്തിലുള്ള തോട്ട്സും സർവവിധത്തിലുള്ള നിന്റെ നൂലാമാലകളും ഉപേക്ഷിച്ച് നേരെ എൻ്റെ അടുത്തേക്ക് വരിക ആമേ വൈഷ്യതി സത്യന്തേ പ്രതിജാനേ പ്രിയോസിമേ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം വ്രജ സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം വ്രജ എല്ലാം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണൻ എന്ന എന്റെ അടുത്തേക്ക് വരിക ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന ആ വാക്ക് ബസ്സിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ റോട്ടിൽ നടക്കുമ്പോൾ ഈ വരികൾ ഉണ്ടായിരിക്കണം ഒരു നാൽപ്പത് ദിവസം നിങ്ങൾ പറഞ്ഞാൽ അവസാനം നിങ്ങളുടെ ഇടത് സൈഡിലും വലത് സൈഡിലും ശ്രീകൃഷ്ണൻ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവം എനിക്കുണ്ടായത് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഉറപ്പ് ഒരു വിഷമവുമില്ല just you are going ahead കാരണം അദ്ദേഹം കൂട്ടത്തിലുണ്ട് പലരും ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് സാർ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഞാൻ ഈശ്വരനെ കണ്ടിട്ടുള്ളത് അഞ്ചര മുതൽക്ക് രാത്രി പതിനൊന്നേ വരെ ഞങ്ങൾ ഒരുമിച്ചാ പ്രവർത്തിക്കുന്നത് ഇത്രയധികം കാണാൻ എന്തിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ചാ പതിനൊന്നേ കാലാവുമ്പോ അദ്ദേഹം പറയും ഇനി പോയി താൻ കിടക്കാൻ അപ്പൊ ഞാൻ പോയി കിടക്കും രാവിലെ അഞ്ചരയാവുമ്പോൾ അങ്ങേര് വരും എഴുന്നേക്കാൻ സമയമായി ഇനി വർക്ക് കുറേ ഉണ്ട് ഏഴെട്ട് പുസ്തകവും കൂടി എഴുതി തീർക്കാനുണ്ട് ഇതൊക്കെ തീർത്തിട്ട് വേണം തനിക്ക് ചാവാൻ അത്രയും നേരം ഞാൻ കൂട്ടത്തിലുണ്ടാവും എന്ന് പറയുന്ന ആ ശ്രീകൃഷ്ണനെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല don't think he was year five thousand one hundred and forty years ഞാൻ അന്ധമായിട്ട് പറയല്ല നെഞ്ചത്തടിച്ച് കരയണമെന്ന് പറയല്ല മുകളിലേക്ക് നോക്കിയിട്ട് ഈശ്വരനെ പറയണമല്ല ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പോടുകൂടി ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേദി എന്ന് അർജുനൻ വിളിച്ചില്ലേ എടാ കൃഷ്ണ എടോ നായരെ എന്ന് വിളിക്കുന്ന മാതിരി എടോ യാദവ എടോ സുഹൃത്തെ എന്ന് വിളിച്ച ലാഘവത്തോടുകൂടി ശ്രീകൃഷ്ണനെ നിങ്ങൾക്ക് വിളിക്കാം ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനാണ് തെർമോഡൈനാമിക്സ് നിയമം പറയാൻ ആദ്യമായിട്ട് മുമ്പോട്ട് വന്നത് ഇത് ഞാൻ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരൊറ്റ നിയമം കണ്ടിട്ട ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഈ ഭഗവത്ഗീത ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആറ്റം ബോംബ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയത് എന്താ ആൽബർട്ട് ഐൻസ്റ്റീനെ അങ്ങനെ പറയാൻ കാരണം എന്ന് രവീന്ദ്രനാഥ ടാഗോർ ചോദിച്ചപ്പോൾ പറയാ നാശതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ എന്ന ശ്രീകൃഷ്ണന്റെ ഒറ്റ ഒരൊറ്റ വരി മതി ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ സാധ്യമല്ല ഉള്ളതിനെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല energy can neither be created nor be destroyed if one form of energy changes it will appear in another form എന്ന് പറയാൻ പോലും ശ്രീകൃഷ്ണൻ മറന്നില്ല ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി ദേഹി ശ്രീകൃഷ്ണനോട് നിങ്ങൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക എന്തിനാ കൃഷ്ണ എന്നെ കൊണ്ട് ഈ പാവമൊക്കെ ചെയ്യിക്കണേ ഇത്രയൊക്കെ ചെയ്യിക്കണത് ഇവിടുത്തെ കൺവീനർ ശ്രീകൃഷ്ണനോട് ചോദിക്കാന്ന് വിചാരിക്കുക ഈ ഭാഗവത സത്രം എന്തിനാ എന്നെ കൊണ്ട് ചെയ്യിച്ചേ ശ്രീകൃഷ്ണ അപ്പൊ ശ്രീകൃഷ്ണൻ വിളിച്ച് ഇങ്ങനെ അടുത്തേക്ക് വരുത്തിയിട്ട് തട്ടിക്കൊണ്ട് പറയും നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മകനെ നീ അത് ചെയ്യുന്നത് കാരണം കാര്യതേഷു സർവം പ്രകൃതിജയർ ഗുണൈഹി you are the product of your circumstance you are the product of your environment you are getting encircled by that compulsion so you are doing ഇത് ആരുടെ തിയറിയാ യുങ്ങിന്റെ തിയറി യുങ് ജനിച്ചതെന്ന ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ യുങ്ങിന്റെ തിയറി നമ്മൾ പഠിക്കുന്നത് യുങ്ങിന്റെ തിയറി ആയിട്ടാ ശ്രീകൃഷ്ണനാ പറഞ്ഞത് എന്തിനാ കുട്ടികളെ അമ്മ നോക്കുന്നത് അമ്മയ്ക്ക് കുട്ടികളെ നോക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തിനാണോ താൻ ഓഫീസിൽ പോകുന്നത് ഓഫീസിലേക്ക് പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തിനാണോ നാലാം ക്ലാസ്സിൽ നിന്ന് തന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് ആക്കിയത് ടീച്ചർക്ക് ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആക്കാതിരിക്കാൻ പറ്റില്ല സൂര്യൻ ആറു മണിക്ക് ഉദിച്ചേ മതിയാകൂ കുംഭമാസത്തിൽ മാവിന് പൂത്തേ മതിയാകൂ പൂവിന് പരാഗണം നടത്തിയേ ബട്ടർഫ്ലൈന് മതിയാവൂ ചക്ക ഉണ്ടാകണമെങ്കിൽ പ്ലാവ് പൂത്തേ മതിയാവൂ പ്രകൃതിയുടെ നിബന്ധനയാണ് ഈശ്വരന് പോലും വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഡിക്ലയർ ചെയ്ത വർക്കിനെ കുറിച്ചുള്ള അവസാനത്തെ വാക്ക് പറഞ്ഞ സോഷ്യോളജിസ്റ്റാണ് ശ്രീകൃഷ്ണൻ സോഷ്യോളജിസ്റ്റ് ഏറ്റവും വലിയ സോഷ്യോളജി കേരളത്തിലെ സിലബസ് മാറ്റ പുറത്തുള്ള സിലബസ് എടുക്കുക സോഷ്യോളജിയുടെ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് വർക്കിന്റെ അവസാനത്തെ ഡെഫനിഷനാ അത് ശ്രീകൃഷ്ണനാ പറഞ്ഞത് ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം രണ്ടേ രണ്ട് തരത്തിലുള്ള വർക്കേ ലോകത്തിലുള്ളൂ ഒന്ന് പഠിച്ചു പഠിപ്പിക്കുക മറ്റൊന്ന് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുക എന്തിനാ ഇവരെല്ലാം കൂടി ഭാഗവത സത്രം പ്രവർത്തിച്ചത് പ്രവർത്തിക്കാനുള്ള രണ്ടാം ഭാഗം വർക്ക് അവരേറ്റെടുത്തു കുറെ പേരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് മൈക്കും കയ്യിൽ കൊടുത്ത് പ്രസംഗിച്ചോളാം പറഞ്ഞു ജ്ഞാനയോഗേന സംഖ്യാണാം കർമ്മയോഗേണ യോഗിനാം ഈ കർമ്മം അനവരതം ലോകത്തിൽ നടക്കുന്നുണ്ട് എന്ന് അസന്നിഗ്ധമായി ഡിക്ലയർ ചെയ്തത് ശ്രീകൃഷ്ണനാണ് ആ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വരിയുണ്ട് പുസ്തകത്തിൽ വായിച്ചതാ മാതാ അമൃതാനന്ദമയി ദേവി ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ പോയി അത്രേ ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ് ഇത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് ആ പറഞ്ഞതിൽ അവിടെ ചെന്ന് പല സയന്റിസ്റ്റുമാരും അമ്മയോട് ചോദിച്ചു ഇന്ന് ലോകത്തിലെ സയന്റിസ്റ്റുമാർ പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ലാട്ടോ ഇന്ന് ഏറ്റവും ഏറ്റവും അധികം ഈശ്വരനെ വിശ്വസിക്കുന്നത് സയന്റിസ്റ്റുമാരും ഡോക്ടർമാരുമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം ഈശ്വരനെ വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ ഒരു സയന്റിസ്റ്റിന് അഞ്ച് മിനിറ്റ് കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഈശ്വരനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല തലവേദന എടുക്കുന്നവർക്ക് മെഡിസിൻ എഴുതി കൊടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഡോക്ടർ കണ്ണടച്ച് ഗണപതയേ നമഹ എന്നൊന്ന് എഴുതും കാരണം ആരെങ്കിലും അസുഖമില്ലാതെ നിത്യവും എൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ എണ്ണം കൂടണേ എന്ന് പറഞ്ഞിട്ടല്ല മറിച്ച് ഈ മരുന്ന് കൊടുക്കുമ്പോൾ അയാളുടെ അസുഖം മാറണേ എന്ന് വെച്ചാൽ ഇത്രയും അധികം ഈശ്വരനെ ഭജിക്കുന്ന രണ്ട് വിഭാഗങ്ങളിൽ ഒന്ന് സയന്റിസ്റ്റുമാര് മറ്റൊന്ന് ഡോക്ടേഴ്സ് ആ സയന്റിസ്റ്റുമാർ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചു അത്രേ മൊത്തത്തില് പ്രകൃതിയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകൾ എത്രയുണ്ട് അവസ്ഥകൾ എത്രയുണ്ട് അപ്പൊ അമ്മ തിരിച്ചു ചോദിച്ചു അത്രേ മക്കൾക്ക് എത്ര അവസ്ഥ വരെയും അറിയാം അമ്മയുടെ കാഷ്വൽ കോൺവെർസേഷൻ അപ്പോ ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഇപ്പൊ ഒരു ആറ് അവസ്ഥ വരെ അറിയാം ആറ് അപ്പൊ അമ്മ പറഞ്ഞു ആറൊന്നും അല്ല മക്കളെ എട്ടാവസ്ഥയുണ്ട് അപ്പൊ എന്നാ സയൻസ് എട്ടാവസ്ഥ കണ്ടുപിടിക്കുക അതിന് ഒരു പത്തിരുന്നൂറ് വർഷം കൂടി കഴിയുന്ന അമ്മ കാഷ്വൽ ആയിട്ട് പറഞ്ഞു അപ്പൊ ആ വരി ഞാൻ വായിച്ചപ്പോഴത്തേക്ക് അമ്മ ഈ എട്ടാവസ്ഥ ഏതാന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അമൃതാനന്ദം എങ്ങനെ ഈ എട്ടാവസ്ഥ പറഞ്ഞത് ഏതിനെ കുറിച്ചിട്ടാ പെട്ടെന്നൊരു ലൈറ്റ്നിങ് മാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ ആ സമയത്ത് ഞാൻ കൃഷ്ണനെ വിളിച്ചു ഒരു കാര്യം ചോദിക്കാനുണ്ട് പ്ലീസ് ഒരു അഞ്ച് മിനിറ്റ് അപ്പൊ ആ കർണൂര് വന്നു വന്നതിന് ശേഷം പറയണോ ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ തനിക്ക് ഇത്രയും കാര്യം ഓർമ്മയില്ലേ ഭൂമിരാ പോനലോ വായോ ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതി പ്രകൃതിരഷ്ടത കൃത്യം എട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം സൂപ്പർ ബയോ കെമിസ്ട്രി നാസായിലെ ശാസ്ത്രജ്ഞന്മാര് പറയുന്ന തിയറട്ടിക്കൽ ഫിസിക്സിന്റെ അവസാനത്തെ വാക്കാണ് ഭൂമി യത്ഖരം സപൃഥിവി ഭൂമി ആപോ അനലോ വായു ഖം ആകാശം മനസ്സ് ബുദ്ധിരേവച എട്ടാമത്തേത് അഹങ്കാരം ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് രണ്ട് ഇംഗ്ലീഷ് വാക്കാണ് സംസ്കൃതത്തിൽ അഹങ്കാരം അഹം എന്ന ബോധമുണ്ടാക്കുന്ന പ്രതിഭാസം കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നത് എട്ടിനെയും ശ്രീകൃഷ്ണൻ പറഞ്ഞു കാഷ്വലി ശ്രീകൃഷ്ണൻ പറഞ്ഞു അതേ ശ്രീകൃഷ്ണൻ സോഷ്യോളജിയുടെ അവസാനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ വാക്ക് സോഷ്യോളജിയുടെ കുരുതേ നമ്മളെ ഭരിച്ച ഏറ്റവും വലിയ നേതാവ് അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇനി വരാൻ പോകുന്ന മക്കളെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുത്തിയെങ്കിൽ നൂറ്റിരണ്ട് കോടി ജനതയുടെ നേതാവാക്കി ഇരുത്തിയെങ്കിൽ മൂന്നര കോടി ജനതയുടെ നേതാവായിട്ട് ഇവിടെയും അതേപോലെ ചിലർ ചെയ്യുന്നുണ്ട് മകനെയും മക്കളെയും യദ്യതാചരതി ശ്രേഷ്ഠ സ്വയപ്രമാണം ഗുരുദേ ഇൻ ഡൽഹി ലോകസ്ഥതനുവർത്തതേ ഇൻ തൃശൂർ എത്ര കോമ്പിനേഷൻ നോക്കാം ഇതെല്ലാം ഭഗവത്ഗീത പഠിക്കുമ്പോൾ വെറുതെ മോക്ഷത്തിന് പഠിക്കരുത് എല്ലാം ചകഞ്ഞ് ചകഞ്ഞ് പഠിക്കണം എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരുത്തർ പറയുന്നത് വളരെ കാഷ്വലി നീതിന്യായ വകുപ്പിന്റെ മുകളിലിരിക്കുന്ന വ്യക്തി അറിയാതെ പറഞ്ഞു സുപ്രീം കോടതി ഇടിച്ചു നിരത്തിയാലും കോർട്ട ശ്രീകൃഷ്ണന്റെ വരി ഒന്ന് ആലോചിച്ചു നോക്ക യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേ തരോജനാഹ സയപ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ തെറ്റ് പറയാൻ പാടില്ലാത്തതല്ലേ ശ്രീകൃഷ്ണന്റെ സൈക്കോളജി അനുസരിച്ച് ശ്രീകൃഷ്ണന്റെ ഉപദേശം അനുസരിച്ച് ഇവർ ഉജ്ജ്വലരാണ് ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ അനുശാസിക്കുന്നവരാണ് രണ്ട് കൈയും കൂപ്പി പറയുന്നവരാണ് പോസിറ്റീവ് പറഞ്ഞത് ശ്രദ്ധിക്കുക കുറെ പേര് കാവ്യവൽക്കരണത്തെ എതിർത്തപ്പോൾ എ കെ ആന്റണി പറഞ്ഞു വേദവ്യാസൻ ബി ജെ പി ആയിരുന്നോ വശിഷ്ഠൻ ബി ജെ പി ആയിരുന്നോ അതല്ല വാൽമീകി ബി ജെ പി ആയിരുന്നോ ഭരദ്വാജൻ ബി ജെ പി ആയിരുന്നോ അനവധി ഋഷിവര്യന്മാര് അനാദികാലമായിട്ട് ഉടുത്തിരുന്ന കാവ്യെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കരുത് യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ എ കെ ആന്റണി പറഞ്ഞതിന് ശേഷം പിന്നെ ആരെങ്കിലും അതിനെ മറുപടി കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം ഉജ്ജ്വലമായ ഒരു റിപ്ലൈ ആണ് അതിന് കൊടുത്തത് സത്യവും അതാണ് അതുപോലെ തന്നെ ഒരു മന്ത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഫോൺ വിളിച്ചു പറയാ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരണമെങ്കിൽ വിളക്ക് കത്തിക്കില്ല എന്തുകൊണ്ട് കത്തിക്കില്ല അറേബ്യയിലെ രക്തമാണോ നിങ്ങളുടെ ശരീരത്തിലുള്ളത് അതല്ല എറുശലേമിലെ രക്തമാണോ നിങ്ങളുടെ ശരീരത്തിലുള്ളത് ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ മരിക്കുന്ന നിങ്ങൾക്ക് ഇവിടത്തെ വിളക്ക് കത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഏത് ഈശ്വരനാണ് പ്രകാശത്തെ ഭയപ്പെടുന്നത് ഏത് ഈശ്വരനാണ് തമസോമാ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് ഞാൻ വിവാദത്തിനില്ല ഞാൻ വിളക്ക് കത്തിക്കുന്നില്ല യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരിക്കുന്ന എല്ലാവരും അത് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശരിയല്ലേ എത്ര നീചമായ വരിയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് ഈ രാഷ്ട്രത്തിന്റെ വിളക്കാണത് മൂർത്തിമത് ഭാവമായ വിളക്കാണത് ചാലക്കുടിയിലെ ധ്യാന കേന്ദ്രത്തിലെ അരവിന്ദാക്ഷ മേനോൻ എന്ന പള്ളിപ്പാതിരി അപ്പുറത്തുള്ള പുറനാട്ടുകരയിലെ മൃഡാനന്ദ സ്വാമി ഉൾപ്പെടെ എഴുതിയിരിക്കുന്ന പുരുഷ സൂക്തത്തിനും നാരായണ സൂക്തത്തിന്റെയും പുസ്തകമെടുത്ത് അതി ഇടയ്ക്ക് ബൈബിള് കുത്തിത്തിരുകി പേറ്റന്റ് ചെയ്ത് കോപ്പിറൈറ്റ് വെച്ച് അരവിന്ദാക്ഷ മേനോൻ അൻപതിനായിരം കോപ്പി പുസ്തകമിറക്കി ഈ നാരായണ സൂക്തവും പുരുഷ സൂക്തവും നേരെ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മൃഡാനന്ദ സ്വാമിയും മറ്റു സ്വാമിമാരും എഴുതിയിരിക്കുന്ന ഒരൊറ്റ വരി അദ്ദേഹം മാറ്റിയിട്ടില്ല ഇടയ്ക്ക് ബൈബിൾ എഴുതി ചേർത്തു ഒന്ന് ആലോചിച്ചു നോക്കാം ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ ഈ ക്രിമിനൽ തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി വരെ ആരും ചെയ്തിട്ടില്ല പാലായിലെ കോശി എബ്രഹാം പ്രജാപതി യാഗം എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഒരു എം ടി വാസുദേവൻ നായർ എന്ന് പരേതനായ പൗരസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ മരിച്ചുപോയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് നീചമായി തെറ്റിദ്ധരിപ്പിച്ച് പ്രജാപതി എന്ന് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എഴുതിയപ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പ് അതിന് അവതാരിക എഴുതി ശരിയാണെന്ന് വെച്ചു എങ്കിൽ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ എന്ന ചോദ്യം അലംഘനീയമാണ് തെറ്റ് ചെയ്യുമ്പോൾ എന്നെങ്കിലും ആരെങ്കിലും അതിനെതിരെ എതിർക്കുമെന്നറിയണം എത്ര കാലം വഞ്ചിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ഓർക്കണം ഒരു ഡോക്ടർ കോശി മാത്യു മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് രോഗിയുടെ ചെവിയിൽ ഡോക്ടർ പറയാണ് ക്രിസ്തുവിനെ വിശ്വസിച്ചാലേ തന്റെ രോഗം മാറുള്ളൂ അതല്ലെങ്കിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും ഒന്ന് ആലോചിച്ചു നോക്കുക ശ്രേഷ്ഠനായ ഒരു ഡോക്ടർ എത്തിക്സിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പില് ഓപ്പറേഷനെ ഭയപ്പെടുന്ന ആ വ്യക്തിയോട് പറയുകയാണ് ക്രിസ്തുവിനെ വിശ്വസിച്ചാലേ സാധിക്കുള്ളൂ എന്ന് ഇത് തെറ്റല്ലേ യദ്യതാചരതി ശ്രേഷ്ഠ ഈ ശ്രേഷ്ഠന്മാര് ഇപ്രകാരം പെരുമാറിയാൽ അതിന്റെ കോൺസീക്വൻസ് സർവനാശമായിരിക്കും മാനസികമായിട്ടുള്ളത് അത് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് എത്ര ഉജ്ജ്വലമായ വരികളാണ് ശ്രീകൃഷ്ണൻ്റെത് ശ്രീകൃഷ്ണൻ ഒരു ഹിപ്പോക്രാറ്റ് അല്ല ഹിപ്പോക്രാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെച്ച് മറ്റൊരു കാര്യം ഡിപ്ലോമസി ഇല്ലാതെ പറയുക ശ്രീകൃഷ്ണൻ പറഞ്ഞു ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചതുർവിധ ഭജന്തേമാ ഏജന സുഹൃതിനോർജുന നാല് തരത്തിലാണ് അർജുന ആൾക്കാർ എന്നെ കാണാൻ വരുന്നത് ആരും മോക്ഷത്തിന് വരുന്നില്ല കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ രക്ഷിക്കണേ രണ്ട് റാലി ഫാൻ മേടിക്കാൻ സാധിക്കണേ ഒരു എയർ കണ്ടീഷണർ മേടിക്കാൻ സാധിക്കണേ ഇവർക്ക് പ്രാർത്ഥനകൾ ധാരാളം ഉണ്ട് എൻ്റെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റൊന്ന് പവനെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോട്ടറി അടിപ്പിക്കണേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് വരുന്നത് ചതുർവിധ ഭജന്തേമാ ഏചന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച വരദർഷഭ നാലു പേരാണ് കൃത്യം ആർത്ഥൻ ദുഃഖിതൻ പല പ്രശ്നത്തിലും പെട്ട് പല പ്രശ്നവും കഴിഞ്ഞ എട്ട് തോറ്റവൻ ചിലപ്പോൾ വരും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ജയിക്കേണ്ടവൻ വരും അട്ടർ കൺഫ്യൂഷനിൽ ഇരിക്കുന്നവൻ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് ജിജ്ഞാസു മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്ത് ഭയപ്പെടുന്നവൻ അർത്ഥാർത്ഥി കാശിന് വേണ്ടി കുറെ എണ്ണങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്രീകൃഷ്ണൻ ചീഫ് മിനിസ്റ്റർ ഒന്നും അല്ലാട്ടോ എന്നിട്ട് പോലും അർത്ഥാർത്ഥി ജ്ഞാനീച്ച അറിവിന് വേണ്ടി കുറച്ചുപേർ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ നാല് വിഭാഗത്തിലുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് വരുന്നുള്ളൂ എന്ന് കിടമില്ലാത്ത വിധം പറയുമ്പോൾ ശ്രീകൃഷ്ണൻ അറിയാം ക്ഷേത്രത്തിലേക്ക് പോകുന്നവര് ഭാഗവത സത്രത്തിലേക്ക് വരുന്നവര് ഒരിക്കൽ അമൃതാനന്ദമയ്യെ ഞാൻ കൈമനം ആശ്രമത്തിൽ വെച്ച് കാണാനിടയായി അപ്പൊ അവരെന്നോട് പറഞ്ഞു മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞു അമ്മ കുറേ മന്ത്രിമാരും സ്പീക്കർമാരും ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദുഃഖവും ഇല്ല അമ്മയോട് പറയാൻ പിന്നെ എന്തിനാ ഞാൻ വരുന്നത് ആ എന്നാലാണ് മോനെയാണ് എനിക്ക് കാണേണ്ടത് മോമ്പ എന്ന് എന്നെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു മോൻ ഇവിടെ ഇരിക്കാം കുറെ പേര് V I Ps Kerala speaker ഉൾപ്പെടെ എല്ലാവരും പുറത്ത് നിൽക്കുക എന്നെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അപ്പൊ അവിടുത്തെ സ്വാമി പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യണം സാറിന്റെ ദുഃഖമൊക്കെ അമ്മയോട് പറയണം എനിക്ക് ഒരു ദുഃഖവും ഇല്ല ഇപ്പൊ തന്നെ വളരെ സുഖമായിട്ടാണ് ഞാൻ വരുന്നത് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ കെറ്റിലായിരിക്കാം എന്നാൽ പോലും ഒരു ദുഃഖം എനിക്കില്ല ഈശ്വരന്റെ കർമ്മം ചെയ്തുകൊണ്ട് ഞാൻ തെക്കോട്ടും വടക്കോട്ടും പോകുന്നുണ്ട് ഒരൊറ്റ കുഴപ്പമില്ല പിന്നെ ഞാൻ അമ്മയോട് എന്ത് ദുഃഖം പറയാനാ കുറെ കേട്ടതിന് ശേഷം അമ്മ പറഞ്ഞു മോനെ പോലെയുള്ളവർ ഇവിടെ വരാറില്ല ഈ മുമ്പിലിരിക്കുന്നവരെ കണ്ടോ ആ ജനലിൽ കൂടെ മോൻ നോക്കിക്ക് എല്ലാവരും അവരുടെ ദുഃഖം എൻ്റെ തലയിൽ വെക്കാൻ പറ്റിയവർ എൻ്റെ ഷോൾഡറിൽ വെക്കാൻ വരുന്നവർ എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസമായി ഹോ ഇനി അമ്മ ശരിയാക്കിക്കോളും അതിനുള്ള കാശ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം ഹോൾസെയിലായിട്ട് ഇനി അമ്മയുടെ ഉത്തരവാദിത്തമാണ് എനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്നും പറഞ്ഞു പോകുന്നവരാ ആ രീതിയിൽ ഒരു കിടമില്ലാത്ത വിധം അമ്മ പറഞ്ഞ അതേ വരികൾ ശ്രീകൃഷ്ണൻ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരദർഷഭ ഭക്തന്മാര് വരാറില്ല മോക്ഷത്തിന് വരാറില്ല ജ്ഞാനദീപ്തിക്ക് വരാറില്ല അവനവന്റെ കാര്യത്തിനാ വരാറുള്ളത് ആ ശ്രീകൃഷ്ണൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്